السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനഹുവത്താല നമ്മളെല്ലാവരും നോറ്റ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ തുടർന്നുള്ള ദിവസങ്ങളിലും റമദാനിനെ അനുകൂലമാക്കി സാക്ഷി നിർത്താനുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാൻ അബുലിസത്തായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആൻ വിളിക്കുന്നു വെളിച്ചത്തിലേക്ക് എന്ന ബാനറിൽ നമ്മൾ റമദാൻ ആദ്യം തൊട്ട് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇവിടെ കുവൈത്ത് ഇസ്ലാമിക് സെന്റർ നടത്തിയ ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ റമദാൻ പ്രഭാഷത്തോടനുബന്ധിച്ച് ഇന്നലെ ക്ലാസ് നടത്താൻ സാധിച്ചില്ല മിനിയാന്നും സാധാരണ സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അല്പസമയം വരാൻ സാധിച്ചത് ഏതായിരുന്നാലും ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് ബാക്കി വച്ച പലിശയെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون إن كنتم تعلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി സത്യവിശ്വാസികളെ ഇത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വതറൂമാ പലിശയിൽ നിന്ന് അവശേഷിക്കുന്നതിനെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം ഒത്തിക്ക ഉഹു അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മാ നഹാൻഹു അള്ളാഹുത്താല വിലക്കിയ കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വർജിക്കണം ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം പ്രത്യേകമായിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇൻ കുന്തും കബൽത്തും ഷൈഅൻ ഫയാഫു അൻഹു وإن لم تقبلوه أو لم تقبلوا بعضه فذلك الذي لم تقبلوه كلا كان أو بعضا فإنه يحرم قبله പലിശയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം അതല്ല ഭാഗികമായിട്ടാണ് നിങ്ങൾ പലിശ മേടിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ ബാക്കി നിങ്ങൾ മേടിക്കാൻ പാടില്ല ഒഴിവാക്കി കൊടുക്കണം വിട്ടുകൊടുക്കണം കാരണം അത് അള്ളാഹുത്താല വിലക്കിയതാണ് ആയതുകൊണ്ട് അള്ളാഹുത്താല വിലക്കിയ ആ പലിശയെ ഇനി നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല അത് വാങ്ങിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിക്കണം പതിപ്പിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇൻകുന്തും നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ അള്ളാഹുത്താല വിലക്കിയ പലിശയെ ഇനി ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല ഇവിടെ ഇൻകുന്തും മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനഹുവത്താല നൽകുന്ന വ്യംഗ്യമായ ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇൻകുന്തും ഉമ്മിനീന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യവിശ്വാസം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് അങ്ങനെയാകുമ്പോൾ ലായ തെക്കാമലുൽ ഈമാനു ഇതാ ഇൻസാനു അല കബീറ ഒരു വൻകുറ്റമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കെ ഒരാളുടെ ഈമാനൊരിക്കലും പൂർണ്ണമാവുകയില്ല പലിശ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവത്താല ഏറ്റവും കഠിനമായ തെറ്റുകളിൽ പെടുത്തിയ കുറ്റമാകുന്നു അതുകൊണ്ട് ആ പലിശ വാങ്ങിക്കുക എന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ അവന്റെ ഈമാനിനെ പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വദറൂമ ബക്കിയ മിനർ റിബ കുന്തും മിനീൻ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈമാനിനെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അഥവാ നിങ്ങൾ പരിപൂർണരായ മുമിനീങ്ങളായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല വൻകുറ്റം ചെയ്യുന്നവൻ മുഅ്മിനാണ് എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഒരു മുഗ്മിനായ മനുഷ്യൻ ശുർക്കല്ലാത്ത ഏത് പാപം ചെയ്താലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല പക്ഷേ അവന്റെ ഈമാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും അവൻ കേവല വിശ്വാസിയായിരിക്കും കേവല മുഗ്മിനായിരിക്കും അവന്റെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവുകയില്ല അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു സുബാനഹുവ താല വതറു മാ ബക്കിയ മിനരിബ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ എന്ന് തന്നെ വിളിച്ചു വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് വദറു മാ ബക്കിയ മിനരിബ ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വദറു മാ ബക്കിയ രിബയിൽ നിന്ന് ഇനി അവശേഷിക്കുന്നതുമായി നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല ഇൻ മിനീൻ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഇനി നിങ്ങൾ അള്ളാഹുത്താല വിലക്കിയ പലിശയുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല അതിനു നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പലിശയെ ഒഴിവാക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വറസൂലിഹി അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ആയതുകൊണ്ട് അള്ളാഹുവിനോടും പ്രവാചകനോടും യുദ്ധം ചെയ്യാൻ നിങ്ങളും തയ്യാറെടുത്തുകൊള്ളൂ അയ്യ ഇല്ലം തത്രുക്കുത്താമുലരിബ പലിശയുമായുള്ള ഇടപാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ റസൂലിഹീലക്കും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വളരെ ഗൗരവമുള്ള ഹദീസാണ് എഴുപതിൽ ചെല്ലുവാനമല്ലെങ്കിൽ എഴുപത്തിമൂന്ന് കവാടങ്ങളുണ്ട് പലിശക്ക് അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് അധ്യായങ്ങളാണ് പലിശ അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് ഇനങ്ങളുണ്ട് പലിശ ഐസറുഹ അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ലളിതമായ പലിശ എന്ന് പറയുന്നത് മിഥില ഐ അങ്കിഹർജുലു ഉമ്മഹു ഒരാൾ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് മഹാദല്ലാ അങ്ങനെ പറയാൻ തന്നെ നമ്മുടെ നാവിന് ധൈര്യം കിട്ടുന്നില്ല ആ വാക്കുച്ചരിക്കാൻ പോലും നമ്മൾ ഭയപ്പെടുന്നു നമുക്ക് അറപ്പ് തോന്നുന്നു അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്നു അല്ലെങ്കിൽ ഭയപ്പാട് തോന്നുന്നു പക്ഷേ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എഴുപത്തിമൂന്ന് അധ്യായങ്ങളുള്ള പലിശ എഴുപത്തിമൂന്ന് ഇനങ്ങളുള്ള പലിശ അതിൽ നിന്ന് ഏറ്റവും അതിൽ നിന്ന് ഏറ്റവും ലളിതമായി പറയാനുള്ളത് മിസില അയ്യങ്കിഹർജുലു ഉമ്മഹു ഒരാൾ അവന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഏഴു വൻ കുറ്റങ്ങളുണ്ട് അവയെ നിങ്ങൾ ശ്രദ്ധിക്കണേ പാലു സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ വമാഹുന്ന പ്രവാചകരെ ഏതാണ് ആ വൻകുറ്റങ്ങൾ മനുഷ്യരെ നാശത്തിന്റെ കയത്തിലേക്ക് വലിച്ചെറിയുന്ന വൻകുറ്റങ്ങൾ ഏതൊക്കെയാണെന്നൊന്നങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ തിരു അനുയായികൾ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അഷിർക്കുബില്ല ഒന്ന് അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കലാകുന്നു രണ്ടാമത്തത് വസ്സെഹറു മാരണം ചെയ്യലാകുന്നു മൂന്നാമത്തത് അള്ളാഹുത്താല നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെ ഒരു വ്യക്തിയെ അവകാശം കൂടാതെ കൊന്നുകളയലാണ് അഥവാ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഹദ്ദിന്റെ ഇനത്തിലല്ലാതെ ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്നുള്ളത് അള്ളാഹുത്താല അംഗീകരിക്കാത്ത കൊലപാതകമാണ് ആ രീതിയിൽ ആരെങ്കിലും അള്ളാഹുത്താല കൊല്ലൽ ഹറാമാക്കിയ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ അവൻ വൻകുറ്റം ചെയ്തവനാണ് സ്വയം നാശത്തിന്റെ കയത്തിലേക്ക് അവനെ വലിച്ചെറിഞ്ഞവനാണ് നാലാമത്തത് അക്കുലുരിബ പലിശ തിന്നലുമാകുന്നു പലിശ തിന്നൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇന്നലെ മിന്നാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലിശയുമായുള്ള എല്ലാ ഇടപാടും അക്ലുരിബ എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ് പലിശയുമായുള്ള എല്ലാത്തരം ഇടപാടും അള്ളാഹുത്താല ഉദ്ദേ അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ള അക്ലുരിബ എന്നതിന്റെ പരിധിയിൽ വരുന്നു തിന്നുന്നത് മാത്രമല്ല പലിശ ഏതു തരത്തിൽ ഉപയോഗിച്ചാലും പലിശയുമായി ഏതു തരത്തിൽ ബന്ധപ്പെട്ടാലും അതെല്ലാം അക്ലുരിബ എന്നതിന്റെ പരിധിയിൽ വരുമെന്ന് മുഫസ്സിരിയങ്ങൾ പറഞ്ഞു അപ്പോ നാലാമത്തത് പലിശ തിന്നലാകുന്നു അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടലാകുന്നു അക്ലു മാലില്യ തീമി യത്തീമിന്റെ ധനം ഭക്ഷിക്കലാകുന്നു അതും ഇതുപോലെ തന്നെ യത്തീമിന്റെ ധനം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക യത്തീമിന്റെ ധനം യത്തീമിൻ്റേതല്ലാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക വകമാറ്റി ചെലവഴിക്കുക യത്തീമിന്റെ ധനം ഏതെങ്കിലും തരത്തിൽ തന്റെ പോക്കറ്റിലാക്കുക യത്തീമിന്റെ ധനം കൊണ്ട് യത്തീമിൻ്റേതല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഇതെല്ലാം സബുൽ മൂബിക്കാത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായ കുറ്റങ്ങളാണെന്ന് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ് ശത്രുവിന്റെ മുമ്പിൽ പരിശുദ്ധമായ കലിമ തുത്തൗഹീദിന്റെ ഉന്നതിക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവർ ശത്രുവിന്റെ കടന്നുകയറ്റം ശക്തമായപ്പോൾ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്ന് വന്നാൽ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇസ്ലാമിക സൈന്യത്തിനൊരിക്കലും അത് പാടില്ല അള്ളാഹുവിന്റെ മതത്തിന്റെ വിജയത്തിനു വേണ്ടി യുദ്ധത്തിന്റെ രണാങ്കണത്തിലുള്ള ഒരു പോരാളി അവൻ പരാജിതനാകുമെന്ന് കണ്ടാൽ പിന്തിരിഞ്ഞോടാൻ പാടില്ല അവൻ അള്ളാഹുവിന്റെ ഷഹീദ് എന്ന ആ മഹനീയമായ പദം അലങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വിധിക്കപ്പെട്ടവനാണ് അങ്ങനെ ഷഹീദാകുന്നതിൽ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഷഹീദാകുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഭൗതികമായ ജീവിതത്തിലുള്ള താൽപ്പര്യം കൊണ്ട് പിന്നോട്ടോടുക ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിന്നോട്ട് തിരിഞ്ഞോട്ടം അത് മുസ്ലിമായ സൈന്യ സൈന്യത്തിലെ അംഗത്തിന് പറ്റില്ല മുസ്ലിം സേനാനിക്ക് പറ്റിയതല്ല ഇസ്ലാമിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവന് രണ്ടിലൊരു വിജയമാണുള്ളത് ഒന്നുകിൽ അവന് ശത്രുവിനെ പരാജയപ്പെടുത്തി അവന്റെ ഖനീമത്ത് സ്വത്തുകൊണ്ട് വിജയിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഷഹീദ് എന്ന മഹാ മഹത്തായ ആ ഉന്നതമായ പദവി ലഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് ഔന്നിത്യങ്ങളിൽ ഉല്ലസിക്കാം ഇങ്ങനെ രണ്ടിലൊരു പ്രതിഫലം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മതം അവന് വകവെച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്നൊരാളും പിന്തിരിഞ്ഞോടുക എന്നത് ഇസ്ലാമിക സൈന്യത്തിനു പറ്റിയ പണിയല്ല അത് വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ് ഒത്തവല്ലി ഔമസ്ഫി യുദ്ധം കഠിനമായി നടക്കുന്ന സമയത്ത് പിന്തിരിഞ്ഞോടുക അതുപോലെ തന്നെ സത്യവിശ്വാസിനികളും സൽവൃത്തകളുമായ പെണ്ണുങ്ങളെ വ്യഭിചാരോപണം നടത്തുക എന്നുള്ളതും വൻകുറ്റങ്ങളിൽ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന കുറ്റങ്ങളിൽ പെട്ടതാണെന്ന് ഹബീബായ റസൂലുല്ലാഹി ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ഈ വൻകുറ്റങ്ങൾ ഒന്ന് അഷിർക്കുബില്ല അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുക വസ്യഹറു മാരണം ചെയ്യുക വഖത്ലു നഫ്സില്ലത്തി ഹർറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അള്ളാഹു സുബാനഹുവത്താല കൊല്ലൽ ഹറാമാക്കിയ ഒരു മനുഷ്യനെ അവകാശം കൂടാതെ കൊന്നുകളയുക അക്കുലുരിബ നാലാമത്തത് പലിശ തിന്നുക അഞ്ചാമത്തത് അക്കുലു മാലിൽ യത്തീമി യത്തീമിന്റെ ധനം അപഹരിക്കുക അല്ലെങ്കിൽ അത് തിന്നുക അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യവിലോപം കാണിക്കുക ഒത്തവല്ലിയ ആറാമത്തത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി സത്യവിശ്വാസിനികളും സൽവൃത്തകളുമായ പെണ്ണുങ്ങളെ വ്യഭിചാരോപണം നടത്തുക ഈ ഏഴു കുറ്റങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന വൻകുറ്റങ്ങളിൽപ്പെട്ടതാണെന്ന് ഹബീബായ റസൂലുല്ലാഹി ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും നസായിയും റഹ്മത്തുല്ലാഹി അലൈഹിം ഇവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സമുറത്തുബിന് ജുന്തുബിൻ റളിയല്ലാഹു അൻഹു മഹാനായ സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുന്നു നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു റഅയ്തുൽ കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഇതേതെങ്കിലും ദിവാസ്വപ്നങ്ങളല്ല ദുസ്വപ്നങ്ങളല്ല ഇത് അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രവാചകനു കിട്ടിയ സ്വപ്നമാണ് അതിനു ഭൂവത്തിന്റെ ഭാഗമാണ് ആ സ്വപ്നത്തിലൂടെ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത് രണ്ടാളുകൾ രാത്രി എന്റെ അടുക്കൽ വന്നു മുഖദ്ദസ എന്നിട്ട് അവരെ അവരെ രണ്ടുപേരും എന്നെ ഒരു പരിശുദ്ധ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പന്തലക്കന ഞങ്ങളങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി ഹത്താത്തൈനാല നഹിരിൻ മിൻ ദമിൻ അങ്ങനെ ഞങ്ങൾ ഒരു രക്തമൊഴുകുന്ന പുഴയുടെ അടുക്കൽ ചെന്നു ഫീഹിറജുലുൻ കായിമുൻ ആ രക്തമൊഴുകുന്ന പുഴ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് വാലാ ഷത്വൻ നഹിരി റജുലുൻ ആ പുഴയുടെ കരയിൽ മറ്റൊരാളും നിൽക്കുന്നുണ്ട് ബൈനയതൈഹി ഹിജാറ ആ കരയിൽ നിൽക്കുന്നവന്റെ മുമ്പിൽ കല്ലുണ്ട് ആ രക്തത്തിന്റെ പുഴയിൽ നിൽക്കുന്ന വ്യക്തി അതിന്റെ കരക്കരേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി ആ കരയിൽ കരയിലോടിങ്ങനെ അടുത്തു വരുന്ന സമയത്ത് റമർ റജുലുബി ഹജരിം ഫീ ഫീഹി കരയിൽ നിൽക്കുന്ന വ്യക്തി തന്റെ മുമ്പിലുള്ള കല്ലെടുത്തുകൊണ്ട് അയാളുടെ വായ നോക്കി ഒരേറ് കൊടുക്കും അയാളുടെ മുഖത്തേക്ക് ഒരേറ് കൊടുക്കും ഫറദ്ദഹു ആ ഏറുകൊണ്ടിട്ട് അയാൾ ആ പുഴയിലേക്ക് തന്നെ തിരിച്ചു വീഴും ഹൈസുകാന എവിടെയാണോ അവൻ ഉണ്ടായിരുന്നത് അവിടെ തന്നെ തെറിച്ചു വീഴുന്നതാണ് അയാൾ ആ പുഴയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കരയിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നത് കരി കരയിലേക്ക് കയറി വരാൻ ശ്രമിക്കുമ്പോ കരയിൽ കല്ലുമായി നിൽക്കുന്ന വ്യക്തി അയാളെ ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് ആ ഏറുകൊണ്ടിട്ട് അയാൾ എവിടെയാണോ നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ തെറിച്ചു വീഴുന്ന അവസ്ഥ ആ കാഴ്ച ഞാൻ കണ്ടു ഞാൻ ജിബിരിയിലിനോട് ചോദിച്ചു ആരാണ് ജിബിരിയിലെ ഈ രണ്ടു വ്യക്തികൾ മാഹാദല്ലതീർ ഐത്തുഹു ഫിന്നഹിരി ഈ പുഴയിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുമ്പോ കരയിലുള്ള ഒരാൾ അയാളെ എറിഞ്ഞു വീഴ്ത്തുന്നല്ലോ ആരാണ് ഈ പുഴയിൽ നിൽക്കുന്നത് കാലാ ജബിരീലനോട് പറഞ്ഞു ആഖിലുരിബ അവൻ പലിശ തിന്നുന്നവനാണ് ഭൂമിയിൽ ജീവിച്ച കാലത്ത് പലിശ തിന്നവനാണ് പലിശയുമായി ഇടപാട് നടത്തിയവനാണ് പലിശ കൊണ്ട് ക്രയവിക്രയങ്ങൾ നടത്തിയവനാണ് പലിശ സംബന്ധമായ ഇടപാടുകൾ നടത്തിയവനാണ് ആ പുഴയിൽ ഏറുകൊണ്ട് തെറിച്ചു വീഴുന്നവനെന്ന് മുഖറബുൽ മലക്ക് ജിബിരിയിൽ അലൈഹിസലാം എന്നോട് മറുപടി പറഞ്ഞെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസ് ആ ഹദീസിലൂടെ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലിശയുടെ കാഠിന്യവും അതിന്റെ ശിക്ഷയുടെ അള്ളാഹുവിന്റെ അടുക്കൽ അതെത്ര ഗൗരവതരമാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തി തരികയാണ് ഹദീസ് ഇങ്ങനെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്നു അൽ കബാഇറു സബഉൻ അൽ കബാഇറു സബഉൻ വൻ കുറ്റങ്ങൾ ഏഴെണ്ണമുണ്ട് അവലുഹുന്നൽ ഷിറാഖു അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യലാണ് അള്ളാഹുവിൽ പങ്കുകാര ചേർക്കലാണ് വഖത്ലുൻ നഫ്സി ഗൈരി ഹഖിഹ അവകാശമില്ലാതെ മനുഷ്യനെ കൊന്നുകളയലാണ് വാക്കുലുരിബ മൂന്ന് പലിശ തിന്നലാണ് ഈ ഹദീസ് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു റിവായത്താണ് ഇതിൽ പലിശ തിന്നൽ വൻകുറ്റങ്ങളിൽ പെട്ടതാണെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഇനിയും റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂഹുറൈറ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു പാല തങ്ങൾ പറഞ്ഞു അർബവുൻ അർബവുൻ നാലാളുകൾ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കൽ അള്ളാഹുവിനു ബാധ്യതയാണ് അള്ളാഹുവിന്റെ കടമയാണ് അവരെ സ്വർഗത്തിൽ കടത്താതിരിക്കൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സങ്കേതമായ സ്വർഗത്തിന്റെ പടി ചവിട്ടാൻ അവർക്ക് അർഹതയില്ല അവരെ ഒരിക്കലും അള്ളാഹു താല അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല അള്ളാഹു ആ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഈ വിശുദ്ധ റമലാനിന്റെ ഹക്കുകൊണ്ട് കാത്തുരക്ഷിക്കട്ടെ ആരാണ് ആ നാലു പേർ അർബ ഉൻ നാലാളുകളാണ് ആ നാലാളുകൾ ഒന്ന് വലായുദീഖഹും നഈമഹ വലായുദീഖഹും നഈമഹ ആ സ്വർഗത്തിന്റെ ആ സ്വർഗത്തിന്റെ യാതൊരു തരത്തിലുള്ള അനുഗ്രഹങ്ങളും രുചിക്കാൻ പോലും താല അവർക്ക് അവസരം കൊടുക്കില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സങ്കേതമായ സ്വർഗത്തിൽ ഇടം കൊടുക്കില്ലെന്നു മാത്രമല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ രുചി നോക്കാൻ പോലും അവർക്ക് താല അവസരം കൊടുക്കില്ല ഒന്നാമത്തത് മുതുമിനുൽ ഹംജി മുതുമിനുൽ ഹംദി ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ വിശിഷ്യ ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ അവർ പകൽ സമയങ്ങളിലൊക്കെ നമ്മളോടുകൂടെ പ്രവർത്തനങ്ങളിലുണ്ട് നമ്മളോടുകൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലുണ്ട് നമ്മളോടുകൂടെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വൈകുന്നേരങ്ങളായാൽ അവർക്ക് ബോധമില്ല ലക്കില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് നാട്ടിലും ഇതുതന്നെ ഗൾഫിലായാലും ഇത് തന്നെ അള്ളാഹു സുബാനഹുവത്താല അവർക്ക് സന്മനസ്സും ഹിതായത്തും കൊടുക്കട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ വെള്ളമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കില്ലെന്ന അവസ്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ അവസ്ഥയാണ് അള്ളാഹു സുബാനഹുവത്താല അവന്റെ സ്വർഗത്തിൽ കടത്തില്ലെന്നു മാത്രമല്ല തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഭൂതി ഒന്ന് രുചിച്ചു നോക്കാൻ പോലും അള്ളാഹു താലാവന് അവസരം കൊടുക്കില്ലെന്ന് ഒന്നാമത്തത് മുതുമിനുൽ ഹംരി കള്ളുകുടിച്ചു ബോധമില്ലാത്തവൻ ദിനേന കള്ളുകുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ കയറി വരുന്നവൻ കള്ളുകുടിച്ചു ബോധം നശിപ്പിച്ചവൻ കിലുരിബ പലിശ തിന്നുന്നവനും അള്ളാഹുതാല കാത്തുരക്ഷിക്കട്ടെ യത്തീം യത്തീമിന്റെ ധനം ധനം തിന്നുന്നവനും ഹക്കിൻ അവകാശമില്ലാതെ അവകാശപ്പെട്ടതല്ലാതെ യത്തീമിന്റെ മുതലിൽ നിന്ന് തിന്നുന്നവനും അവനൊരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശനം കിട്ടില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആ ഞമത്തിന്റെ അനുഗ്രഹത്തിന്റെ രുചി നോക്കാൻ പോലും അള്ളാഹുത്താല അവസരം കൊടുക്കില്ലെന്ന് നാലാമത്തത് വൽ ആഖുലി വാലിദൈഹി മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ ഈ നാല് വിഭാഗങ്ങൾക്ക് ഒന്നുകൂടെ പറയുന്നു ഒന്നാമത്തത് മുതുമിനുൽ ഹംരി കള്ളുകുടിച്ചു ബോധം കെടുത്തുന്നവൻ രണ്ടാമത്തത് ആക്കിലുരിബ പലിശ തിന്നുന്നവൻ മൂന്നാമത്തത് മാലിൽ യത്തീം യത്തീമിന്റെ ധനം തിന്നുന്നവൻ നാലാമത്തത് വൽ ആക്കുലി വാലിദൈഹി തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ ഈ നാലു പേർക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടില്ല മാത്രമല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രുചി നോക്കാൻ പോലും അള്ളാഹു താല അവർക്ക് അവസരം കൊടുക്കില്ല അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ദുശ്ചൈതികളിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു താല സന്മനസ്സു കൊടുക്കട്ടെ സൽബുദ്ധി കൊടുക്കട്ടെ ഹിദായത്ത് കൊടുക്കട്ടെ മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ ജീവിക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ മാതാ മാതാപിതാക്കൾ അള്ളാഹുത്താല അവർക്ക് സ്വർഗം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുത്താല ആയുരാരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഞാൻ വയലു പറയുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ആരേലും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സഹോദരന്മാരെ നമ്മുടെ നാലുപാടും കാണുന്ന ചില കുറ്റകരമായ ജീവിതശൈലിയുടെ ശരിപ്പകർപ്പ് റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു കാണിക്കുകയാണ് ഇബിനു മസൂദ് റതി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ബൈഹക്കിയും ഒക്കെ ഉദ്ധരിക്കുന്നു ബാബൻ എഴുപത്തിമൂന്ന് അധ്യായങ്ങളുള്ള പലിശ അതിൽ നിന്ന് ഏറ്റവും നിസ്സാരമായത് തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് ഒരുപാട് രിവായത്തുകളിലൂടെ ഈ ഹദീസ് നിരവധി സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഹദീസിന്റെ ഗൗരവം ബുദ്ധി ഉള്ള ഒരു ഒരാളും മാനുഷിക ഗുണം അല്പമെങ്കിലും അവശേഷിക്കുന്ന ഒരാളും തന്റെ ഉമ്മയോട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അഥവാ ഉമ്മയെ ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കുക എന്ന ഒരു പ്രവർത്തനം അത് ചിന്തിക്കാൻ പോലും മനുഷ്യഗുണം അല്പമെങ്കിലും ഉള്ള ഒരാൾക്ക് സാധിക്കില്ല അതൊരു മൃഗീയതയാണ് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മം നൽകിയ തള്ളയെന്നോ മറ്റോ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യനോടാണ് അള്ളാഹുത്താല സംസാരിക്കുന്നത് അതും വിശ്വാസം ഉൾക്കൊണ്ട അള്ളാഹുവിന്റെ പ്രത്യേകം തെരഞ്ഞെടുത്ത വിഭാഗത്തോട് സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുത്താല സംബോധന ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ അവസാനവും പറയുകയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം അതാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഏറ്റവും നിസ്സാരമായ പലിശ എന്ന് പറഞ്ഞാൽ അത് ഉമ്മയെ ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കും പോലെയാണ് അല്ലെങ്കിൽ ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അത് സംബന്ധമായ ഒരു ഹദീസ് കൂടെ ഇബിനു അബ്ബാസ് റതി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ആന വാലിമൻ ബിബാത്തലിൻ ആരെങ്കിലും ഒരാൾ ഒരു അക്രമിയെ അസത്യം കൊണ്ട് സഹായിച്ചാൽ ലി ഉദുഹിലബിഹി ഹക്കൻ ഒരു സത്യത്തെ പൊളിച്ചു കളയാൻ വേണ്ടി അസത്യമായ മാർഗത്തിലൂടെ ഒരു അക്രമിയെ ആരെങ്കിലും സഹായിച്ചാൽ അക്രമി എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യത്തെ പൊളിച്ചു കളയാൻ ശ്രമിക്കുന്നവനൊക്കെ അക്രമിയാണ് അപ്പൊ ഒരു സത്യത്തെ പൊളിച്ചു കളയാൻ വേണ്ടി ഒരു അസത്യമായ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും സഹായിച്ചാൽ വളരെ ഗൗരവമുള്ള ഹദീസാണ് മൻ ആനവാലിമൻ ആരെങ്കിലും ഒരു അക്രമിയെ സഹായിച്ചാൽ ബിബാത്തുലിൻ ഒരു അസത്യമായ മാർഗം കൊണ്ട് ലിയുദഹിളബിഹി ഹക്കൻ ഒരു സത്യത്തെ അതുകൊണ്ട് പൊളിച്ചു കളയാൻ വേണ്ടി അപ്പോ ഹദീസ് എല്ലാവരും ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു വായിക്കുകയാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് മൻ ആലിമൻ ബിബാത്തുലിൻ ആരെങ്കിലും ഒരു അസത്യമായ മാർഗം കൊണ്ട് ഒരു അക്രമിയെ സഹായിച്ചാൽ ലിയുദ്ഹിള ബിഹി ഹക്കൻ ഒരു സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി അപ്പോ ഈ കള്ള സത്യവാങ്മൂലമൊക്കെ അതിൽ പെടും റമദാനായതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല മൂലത്തെ കുറിച്ചാണ് ഈ ഹദീസ് മൻ ആന ലാലിമൻ ബിബാത്തുലിൻ ബിഹി ഹഖൻ ഒരു സത്യത്തെ തേച്ചുമാച്ചു കളയാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി തകർത്തു കളയാൻ വേണ്ടി അസത്യമായ മാർഗത്തിലൂടെ ഒരു അക്രമിക്കാരെങ്കിലും കൂട്ടുനിന്നാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ല വദിമ്മത്തി റസൂലില്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഫക്കത് ബരി അമിൻ ദിമ്മത്തില്ല അവൻ അള്ളാഹുവിന്റെ കാവലിൽ നിന്ന് അവൻ സ്വയം മാറിപ്പോയവനാണ് ഒമിൻ ദിമ്മത്തി റസൂലിഹി സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദിമ്മത്തിൽ നിന്നും അള്ളാഹ്ക്കും പ്രവാ അള്ളാഹിന്റെ റസൂലിനും പിന്നെ ഓനിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്നാ അവൻ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ദിമ്മത്തിൽ നിന്ന് സ്വയം ഒഴിവായവനാണ് പിന്നെ അള്ളാഹ്ക്കും റസൂലിനും ഓന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ നമ്മള് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നറിയില്ല ലോകം പറ്റേ ദുഷിച്ചിരിക്കുന്നു ലോകം ദുഷിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹദീസ് ഇപ്പോഴേക്ക് വേണ്ടി റസൂലുല്ലായി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പറഞ്ഞതുപോലെ തോന്നുകയാണ് ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ റസൂലുല്ലായി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പറഞ്ഞതുപോലെ തോന്നുകയാണ് ഏതായിരുന്നാലും അതിന്റെ അടുത്ത ഭാഗത്ത് റസൂലുല്ലായി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് ഒമൻ അക്കല ദിർഹമൻ മിൻ പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം ഒരാൾ തിന്നാൽ ഒരു ദിർഹം പലിശ മുഖേന സ്വരൂപിച്ച സമ്പാദിച്ച നേടിയെടുത്ത ഒരു ദിർഹം ഒരാൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ മതം വളരെയേറെ ആപൽക്കാരിയാണ് അള്ളാഹുവിനും റസൂലിനും തീരെ പൊരുത്തമില്ലാത്തതാണെന്ന് പറഞ്ഞ വ്യഭിചാരം വലാ തക്കുറബുസിന അസബീല വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന കാര്യം പോലും നിങ്ങൾ ചെയ്തു പോകരുതേ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെട്ടു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഓരോ അവയവങ്ങളും വ്യഭിചരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓരോ അവയവങ്ങളും വ്യഭിചരിക്കും അല്ലൈനാനി തസ്നിയാനി രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കാറുണ്ട് വസിനാഹുമാ അന്നലുറു കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ഹറാമായ ഭാഗത്തേക്കുള്ള നോട്ടമാണ് നഗ്നത പ്രദർശിപ്പിച്ചു നടക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കൽ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വല്യദാനി തസ്നിയാനി രണ്ട് കൈകൾ വ്യഭിചരിക്കാറുണ്ട് വസിനാഹുമ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹറാമിനെ പിടിക്കലാകുന്നു എന്ന് ഗൾഫിലുള്ള സഹോദരന്മാർ നമ്മൾ സാന്ദർഭികമായി ഞാൻ പറയുകയാണ് പല ഓഫീസുകളിലും സ്റ്റാഫ് ആണും പെണ്ണും ഒക്കെ ഉണ്ടാകും രാവിലെ കയറി വരുമ്പോ പെണ്ണ് ഷൈക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട് കുവൈത്തിലൊക്കെ സാധാരണ കാണുന്ന ഒരു ശൈലിയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ പെണ്ണ് കയറി വരുമ്പോ ആണിന്റെ കൈ പിടിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറയും ചിലപ്പോൾ സലാം പറയും ആണാണ് കയറി വരുന്നതെങ്കിൽ ഉള്ളിലുള്ള പെണ്ണിന്റെ കൈ പിടിച്ചിട്ടും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സലാം പറയും ചിലപ്പോൾ പറയുന്നത് അസ്സലാം വലൈക്കും തന്നെയായിരിക്കും പക്ഷേ അന്യപുരുഷ അന്യപുരുഷന്റെ കൈ പിടിച്ചിട്ടാണ് പെണ്ണ് അന്യ പെണ്ണ് പറയുന്നത് മറിച്ചും ആ പിടുത്തം വല്യദാനി വല്യദാനി തസ്നിയാനി രണ്ട് കൈകൾ വ്യഭിചരിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വസിനാഹുമാ കയ്യിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാലൽ ബത്തുഷു ഹറാമായ അന്യ പെണ്ണിന്റെ കൈ പിടിക്കലാകുന്നു കൈ എന്നല്ല എവിടെ പിടിച്ചാലും സാധാരണ പിടിക്കുന്നതാണ് പറഞ്ഞത് അന്യ പെണ്ണിന് ഷൈക്കാൻഡ് കൊടുക്കുക എന്നുള്ളത് നിന്റെ കയ്യിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം കാഠിന്യമായി ഇനിയും ഹദീസുണ്ട് ഒരു തസ്നിയാനി രണ്ട് കാലുകളും വ്യഭിചരിക്കാറുണ്ട് കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ മഷിയു ഹറാമിലേക്ക് നടന്നു പോകലാണ് നീ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി അന്യ പെണ്ണിനെ കാണാൻ വേണ്ടി നടന്നു പോകൽ അത് വ്യഭിചാരമാണ് കാലിന്റെ വ്യഭിചാരമാണ് എന്നിട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വൽ ഫർജു യുസദ്ദിഖുഹു നിന്റെ ഗുഹ്യഭാഗം പിന്നീട് അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് പൂർത്തീകരിക്കുന്നത് നേരത്തെ നിന്റെ കണ്ണുകൊണ്ട് തുടങ്ങിവച്ച കൈകൊണ്ട് ആവർത്തിച്ച കാലുകൊണ്ടതിലേക്ക് നടന്നുപോയിട്ട് നീ ചെയ്തു കൂട്ടിയ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ പൂരകം മാത്രമാണ് നിന്റെ ഗുഹ്യഭാഗം കൊണ്ട് ചെയ്യുന്നത് നിന്റെ കൈ ചെയ്തതിനെ സാധൂകരിക്കുകയാണ് ഗുഹ്യഭാഗം ചെയ്യുന്നുള്ളൂ അപ്പോ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഇന്നഹു വലാത്ത ഖിറബുസിന ഇന്നഹു കാന ഫാഹിഷത്തം വസാ അത് വളരെ മോശമായ പ്രവർത്തനമാകുന്നു വളരെ വലിയ തമ്മാടിത്തമാകുന്നു വളരെ വളരെ വലിയ അസാൻമാർഗിക പ്രവർത്തനമാകുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒലാ തക്റബു അതിന്റെ അയൽപ്പക്കത്തേക്ക് പോലും നിങ്ങൾ അടുക്കാൻ പാടില്ല അഥവാ അതിനു കാരണമാകുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ വിട്ടുനിൽക്കണം വിചാരികളുടെ ശിക്ഷ പഠിപ്പിച്ചു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ ഇങ്ങനെ ജബിരീലിനോട് കൂടെ പോകുമ്പോൾ അടിഭാഗം വിശാലമായതും മുകൾ ഭാഗം ഇടുങ്ങിയതുമായ ഒരു അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു കുഴി കണ്ടു ആ കുഴിയിൽ നിന്ന് തീ ഇങ്ങനെ കത്തി ഉയരുന്നുണ്ട് തീ ഇങ്ങനെ കത്തി ഉയരുന്ന സമയത്ത് നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും ആ ഉയരുന്ന ജ്വാലയോടൊപ്പം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഞാൻ ജിബിരീലിനോട് ചോദിച്ചു ആരാണ് ജിബിരിയിലെ ഇവർ മഹാനായ ജിബിരീൽ അലൈഹിസ്സലാം എനിക്ക് തന്ന മറുപടി ഹുമുസുനാത്ത് അവർ വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണെന്ന് മഹാനായ അലൈഹി അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞെന്ന് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഇതാണ് വ്യഭിചാരത്തിന്റെ അവസ്ഥ എങ്കിൽ ആ വ്യഭിചാരത്തെ വെച്ചുകൊണ്ടാണ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് റിബയെ കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഉമൻ അകല ദിർഹമം ആരെങ്കിലും റിബയിൽ നിന്നുള്ള പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം ആരെങ്കിലും തിന്നുപോയാൽ ഫഹുവ മിസ്ലു സലാസത്തിൻ സലാസത്തിൻ വ സലാസീന സന്യ മുപ്പത്തിമൂന്ന് വ്യഭിചാരം നടത്തുന്നതിന് തുല്യമാണെന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഒരു ദിർഹം പലിശയുടെ മുതൽ തിന്നലെന്ന് ഹബീബായ റസൂലുല്ലാഹി പലിശയിലൂടെ നേടിയെടുത്ത ഒരൊറ്റ ദിർഹമിന്റെ കാര്യമാണിവിടെ മുപ്പത്തിമൂന്ന് വ്യഭിചാരത്തോട് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമ്യപ്പെടുത്തി പറഞ്ഞത് വ്യഭിചാരമാണെങ്കിലോ ഇന്നഹു കാന ഫാഹിഷതൻ സബീല ഏറ്റവും വലിയ തമ്മാടിത്തവും ഏറ്റവും നീചമായ അസാൻമാർഗിക പ്രവർത്തനവുമാണെന്ന് റസൂ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് ചിത്രീകരിച്ചു തന്ന അല്ലെങ്കിൽ കണ്ട അനുഭവം വിശദീകരിച്ചു തന്ന ആ കാര്യം അഥവാ ഉപചാരം അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്താൽ അതിനു തുല്യമാണ് നിന്റെ പലിശയിലൂടെ സമ്പാദിച്ച ഒരൊറ്റ എന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ഇനി ഒമന്ന ബത്തലഹ്മുഹു മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബിഹി ഹറാമ് കൊണ്ട് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും മാംസം മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ഹറാമിന്റെ എന്തെങ്കിലും അംശം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ ശരീരം കൊഴുത്തിട്ടുണ്ടെങ്കിൽ ഫന്നാറു ഔലാബിഹി ആ ഭാഗം നരകം കൊണ്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടത് അഥവാ അത് നരകത്തിലേക്ക് പോകാനാണ് കൂടുതൽ അർഹതപ്പെട്ടതെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഒരൊറ്റ ദീർഹം പലിശയിലൂടെ സമ്പാദിച്ചാൽ അതിന്റെ കാഠിന്യമാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വ്യഭിചാരം നടത്തുന്നതിനോട് തുല്യമാണെന്ന് അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ പലിശയെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹുത്താല രക്ഷിക്കട്ടെ മറ്റൊരിക്കൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബിനു മസൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു മാ ലഹറ ഫീ ഖൗമിൻ അസ്സിന വർരിബ ഇല്ലാ അഹല്ലൂ ബി അൻഫുസിഹിം അദാബല്ലാഹ് മഹാനായ അബൂയാല തങ്ങള് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇബിനു മസൂദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഏതൊരു ജനവിഭാഗത്തിലും വ്യഭിചാരവും പലിശയും പ്രകടമായാൽ ഇല്ലാ അഹല്ലൂബി അംഫുസിഹിം അദാബല്ലാ അവർ സ്വയം അള്ളാഹുവിന്റെ അദാബിനെ ക്ഷണിച്ചു വരുത്തുകയാണ് അവർ അള്ളാഹുവിന്റെ അദാബിനെ ക്ഷണിച്ചു വരുത്തുകയാണ് അവർക്കുമേൽ അള്ളാഹുവിന്റെ അദാബിനെ അവർ ഹലാലാക്കുകയാണ് എന്ന് മഹാനായ റസൂലുല്ലാഹി ആരെങ്കിലും പലിശ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ പലിശയും വ്യഭിചാരവും വ്യാപകമായാൽ അവർ അള്ളാഹുവിന്റെ അതാബിനെ സ്വയം അനുവദിച്ചു കൊടുക്കുകയാണ് അവരെ അതാബിലാക്കാൻ അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് അവർ അനുമതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിനെ അവർ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഓ പലിശ പലിശയും വിചാരവും സമൂഹത്തിൽ വ്യാപിച്ചാലെന്ന് ഏത് കാലത്താണ് നമ്മളിത് സംസാരിക്കുന്നത് എന്നുകൂടെ നമ്മൾ പറയണം അതോടൊപ്പം ഏത് കാലത്താണ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത് എന്നും കൂടെ ഒന്ന് ചേർത്ത് വായിക്കുക പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ മുന്നറിയിപ്പ് അതിലേറെ ഗൗരവത്തോടെ നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിശ്ചയം ആളുകൾക്ക് മേലൊരു കാലം വരിക തന്നെ ചെയ്യും ആളുകൾക്കൊരു കാലം വരിക തന്നെ ചെയ്യും ലായബക്കാമിൻഹും അഹദുൻ ഇല്ല അക്കലരിബ അവരിൽ നിന്നൊരാളും ആ കാലത്ത് പലിശയുമായി ബന്ധപ്പെടാത്തവരുണ്ടാകില്ല ഫമല്ലം ഉക്കുൽഹു അഥവാ അവൻ പലിശ തന്നിട്ടില്ലെങ്കിൽ തന്നെ അസ്വാബഹൂമിൻ ഉപാരിഹി അതിന്റെ പൊടിപടലങ്ങളെങ്കിലും അവനിൽ എത്താതിരിക്കുകയില്ല എന്ന് ആനായ അബൂദാവൂദ് റബിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇബിനു മാജ റഹ്മത്തുള്ളാഹി അലഹി തുടങ്ങിയവരൊക്കെ ഈ ഹദീസ് മഹാനായ അബൂഹുറയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അബൂഹുറൈറ റബിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അപ്പോ നമ്മൾ ആ കാലത്താണോ ജീവിക്കുന്നത് എന്ന് സ്വയം ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ മതി അള്ളാഹു സുബാനഹുവത്താല അവന്റെ പ്രത്യേകമായ കാവൽ കൊണ്ട് നമ്മളെയൊക്കെ തുണക്കട്ടെ ആ കാലത്ത് എല്ലാവരും പലിശ തിന്നുമെന്നാണ് റസൂലുല്ലാഹി സല്ലാ അലൈവലം തങ്ങൾ പറഞ്ഞത് എല്ലാവരും പലിശ തിന്നും അഥവാ അവൻ തിന്നിട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ പൊടിയെങ്കിലും അവന്റെ ജീവിതത്തിൽ എത്താതിരിക്കില്ല എന്ന് എന്താണ് റസൂലുല്ലാഹി സല്ലാ അലൈവലം തങ്ങൾ ആ പറഞ്ഞത് നമ്മൾ ആ കാലത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരാൾ പലിശ വേണ്ടെന്ന് വെച്ചാൽ തന്നെ അവനൊരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അവൻ പലിശയുമായി ലേശം ബന്ധപ്പെടാതെ സാധിക്കില്ല അപ്പൊ പണ്ഡിതന്മാർ അതിന് ഫത്വ നിവൃത്തിയില്ലാത്ത രൂപത്തിലുള്ള ഫത്വ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കൊരു വാഹനം വാങ്ങണമെങ്കിൽ അവൻ ഇൻഷുറൻസ് ചെയ്തേ പറ്റൂ ഇൻഷുറൻസ് ആണെങ്കിലോ അത് പലിശയുടെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഇനി സമീപ ഭാവിയിൽ ഇപ്പോ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ശമ്പളം മുഴുവനും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ശമ്പളം ബാങ്ക് വഴി മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന നിയമം ഇവിടെ കർശനമാക്കാൻ പോവുകയാണ് ശമ്പളമൊക്കെ ബാങ്ക് വഴി കൊടുക്കൽ നിർബന്ധമാക്കുകയാണ് മറ്റൊരു തരത്തിലുള്ള ചൂഷണം തടയാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത് പക്ഷേ ബാങ്കുകളൊക്കെ പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകളാണ് നൂറ് ശതമാനവും ഉള്ളത് ഇസ്ലാമിക് ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ വ്യാപകമായി ഇവിടെയൊക്കെ ഉള്ളത് പലിശയുമായി ബന്ധപ്പെടുന്ന ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകൾ തന്നെയാണ് അപ്പൊ ശമ്പളം ബാങ്കിലൂടെ മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ഒരാൾക്കും പിന്നെ പലിശയുടെ പൊടിപടലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ് മഹാനായ ഹബീബേ സല്ലല്ലാഹു അലൈക്കയാ റസൂലല്ലാ എത്ര ദീർഘദൃഷ്ടിയോടുകൂടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ കാര്യം നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയത് റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പലിശ എന്നുള്ളത് ഭാഗികമായി നടക്കുന്ന ജൂതന്മാർക്കിടയിൽ മാത്രമുണ്ടായിരുന്ന സമ്പ്രദായമാണ് മദീനയിലെ ജൂതന്മാർ പലിശക്ക് പണം കൊടുത്തിരുന്നു ജൂതന്മാർ ഭാഗികമായി നമ്മുടെ നാട്ടിൽ കൊറിയയിലൊക്കെ കുടിൽ വ്യവസായം എന്ന് പറയുന്നത് പോലെ ഒരു വീടുകളിൽ വെച്ച് അല്ലെങ്കിൽ വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാര്യമാണ് അത് വ്യാപകമായി ഒരു ഒരു സംഘടനാ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിന് വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ പലിശ കൊടുത്തിരുന്നില്ല പലിശക്കുള്ള സമ്പ്രദായങ്ങൾ അത്രക്ക് വ്യാപിച്ചിരുന്നില്ല ആ കാലത്താണ് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇനി നിങ്ങൾക്കൊരു കാലം വരാനുണ്ട് ആ കാലത്ത് നിങ്ങൾ എല്ലാവരും പലിശ തിന്നേണ്ടി വരും അഥവാ അതിൽ നിന്ന് ഞാൻ പലിശയുമായി ബന്ധപ്പെടില്ല എന്ന് വാശി പിടിച്ചിട്ട് മാനുള്ള ആരെങ്കിലും വിട്ടുനിൽക്കാൻ ശ്രമിച്ചാൽ തന്നെ അവനതിന് സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം എന്താ അതിന്റെ പൊടിയെങ്കിലും അവൻ എത്താതിരിക്കില്ലെന്ന് ആ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു താല നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ അവന്റെ കാഠിന്യമേറിയ ശിക്ഷയെ തൊട്ട് റബ്ബുല്ലിസത്ത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ ബാങ്കിലൂടെ മാത്രമേ ശമ്പളം കൊടുക്കൂ എന്ന് ഒരു രാജ്യം നിയമം വെച്ചാൽ പിന്നെ അവിടെ ഏതു ഈമാനുള്ള വ്യക്തിയായിരുന്നാലും അയാളുടെ ഉപജീവനത്തിനുള്ള ശമ്പളം വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ അയാൾക്ക് പോലും അതിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ ആ നിയമമൊക്കെ കർശനമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ സാധൂകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകിയതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായം അള്ളാഹു സുബാനഹുവത്താല അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകരും വഹർബുല്ലാഹി അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നാറുഹു അവന്റെ നരകം എന്നാണ് അതിന്റെ ഉദ്ദേശ്യമെന്ന് വഹർബു റസൂലിഹി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹർബ് റസൂൽ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഹർബു സൈഫി അത് വാളുകൊണ്ടുള്ള യുദ്ധം തന്നെ ഏതായിരുന്നാലും ഇവിടെ അള്ളാഹു സുബാനഹുവത്താല യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണെന്ന് ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നു അല്ല അത് യഥാർത്ഥത്തിലുള്ള യുദ്ധം തന്നെയാണ് അള്ളാഹുത്താല അവനോട് യുദ്ധം തന്നെയാണ് അവൻ യുദ്ധം നടത്തുമ്പോൾ അവന്റെ പ്രതിപക്ഷത്ത് അവന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അള്ളാഹുത്താലയാണ് ഒരു ഭാഗത്ത് അള്ളാഹുവും പ്രവാചകനും വാളൂരി നിൽക്കുകയാണ് ആയുധങ്ങളേന്തി നിൽക്കുകയാണ് മറുപക്ഷത്തെ പലിശ തിന്നുന്നവൻ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു ആരാണ് വിജയിക്കുക അന്നമൻ അല്ലെങ്കിൽ മിനത്തസീരി വൽ ഹബ്സി ഇലാ അൻ മിൻഹു തൗബ ഒരാൾ പലിശ വാങ്ങിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ ആ രാജ്യത്തുള്ള ഇസ്ലാമിക ഭരണാധികാരി അയാളെ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് ആ ഭരണാധികാരി തീരുമാനിക്കുന്ന രൂപത്തിൽ അവിടുത്തെ സുപ്രീം കോർട്ട് തീരുമാനിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ അയാൾക്ക് നടപ്പാക്കണം അത് എന്തായിരുന്നാലും ഭരണാധികാരി തീരുമാനിക്കുന്നത് പോലെയാണ് അള്ളാഹു സുബാനഹുവ താല എങ്ങനെയാണ് യുദ്ധം ചെയ്യുക ഒരു മുസ്ലിമിനോട് എന്ന് ചോദിച്ചാൽ ഇവിടെ മുസ്ലിമാണ് പലിശ വാങ്ങുന്നത് പിന്നെ മുസ്ലിമിനോട് അള്ളാഹുത്താല എങ്ങനെ യുദ്ധം ചെയ്യും എന്നൊരു ചോദ്യം എടുത്തിട്ടുകൊണ്ട് മുഫസ്സിരിയങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു തരുന്നു ആദിഹിൽ അഫ്ലത്തു قد تطلق على من عصى الله غير مستحل كما جاء في الخبر من أهان لي وليا فقد بارزني بالمحاربة എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവൻ എന്നോട് പരസ്യയുദ്ധത്തിന് വന്നിരിക്കുകയാണെന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുതുസിയായ ഹദീസിനെ കുറിച്ച് ഹദീസിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ യുദ്ധമുണ്ട് ആരെങ്കിലും എന്റെ ഒരു വലിയനോട് ശത്രുത വെച്ചാൽ അവൻ എന്നോട് പരസ്യമായി യുദ്ധത്തിന് വന്നിരിക്കുകയാണെന്ന് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ അത് ഇതിന്റെയും അർത്ഥം അഥവാ ആരെങ്കിലും അള്ളാഹുത്താല വിലക്കിയ പലിശ തിന്നാൻ വീണ്ടും മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവാണ് പ്രതിപക്ഷത്ത് എന്ന് അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ അള്ളാഹുവാണ് അവനോട് യുദ്ധം ചെയ്യാൻ ആയുധമേന്തി നിൽക്കുന്നത് എന്നവൻ ഓർത്തുകൊള്ളട്ടെ എന്നിട്ട് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ അവൻ മൂർച്ച കൂട്ടിക്കൊള്ളട്ടെ എങ്ങനെയാണ് സാധിക്കുക ഒരിക്കലും സാധിക്കാത്ത ഒരിക്കലും വിജയം കിട്ടില്ല എന്ന് ഉറപ്പുള്ള യുദ്ധമാണ് അള്ളാഹുവിനോടുള്ള യുദ്ധം ഒരിക്കലും ഒരു സൃഷ്ടിക്ക് വിജയിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിക് ബാങ്കായ കുഴപ്പമുണ്ടോ വെച്ചാൽ ഇസ്ലാമിക് എന്ന് പേരിട്ടാൽ പോരാ അവരെ പലിശയുടെ ഇടപാടുണ്ടാകാൻ പാടില്ല എന്നാൽ കുഴപ്പമില്ല ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലിശ ഇടപാടുകൾ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിരോധമില്ല എന്നിട്ട് അള്ളാഹു സുബാനഹുവത്താല പറയുന്നു ഇൻ ഫലക്കും വാലിക്കും നിങ്ങൾ വാങ്ങിച്ചുപോയ പലിശയെക്കുറിച്ചൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ ഫലക്കും റൂസു അംവാലിക്കും നിങ്ങളുടെ മൂലധനമായ ആ മുതൽ വാങ്ങാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം അഥവാ നിങ്ങൾ ആയിരം ദീനാറ് കൊടുത്തിട്ട് അതിന് മാസാമാസം ഇങ്ങനെ നൂറ് ദീനാറ് വീതം പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയത് അള്ളാഹുവിനും നിങ്ങൾക്കുമിടയിലുള്ള ഒരു കാര്യമാണ് അതിന്റെ കാര്യം അള്ളാഹുത്താല പിന്നീട് മഷറിൽ വെച്ച് തീരുമാനിച്ചോളും പക്ഷേ പിന്നെ നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ആയിരം ദീനാറ് അത് തിരിച്ചു വാങ്ങാവുന്നതാണ് അല്ലാതെ നിങ്ങൾക്കതിനിയും പലിശ വാങ്ങിക്കാൻ പാടില്ല എന്ന് മറ്റൊരു തഫ്സീർ അനുസരിച്ച് ആയിരം ദീനാറ് നിങ്ങൾ കടം കൊടുത്തിട്ട് അഞ്ഞൂറ് ദീനാറ് നിങ്ങൾ അതിന് പലിശയായി വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ദീനാറ് കൂടെ നിങ്ങൾക്ക് ഇനി ബാക്കി കിട്ടാനുള്ളൂ അപ്പൊ അഞ്ഞൂറ് ദീനാറ് കൂടെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം ഇന്നമാ തുബുത്തും ഫലക്കും റുഊസു അംവാലിക്കും നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം തിരിച്ചു വാങ്ങിക്കാവുന്നതാണ് ലാ തല്ലിമൂന അങ്ങനെയാകുമ്പോ നിങ്ങൾ ആരെയും അക്രമിക്കുന്നില്ല വലാ തുല്ലമൂൻ നിങ്ങൾ അവിടെ അക്രമിക്കപ്പെടുന്നും ഇല്ലെന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആയിരം കൊടുത്താൽ ആ ആയിരം തിരിച്ചിട്ടി അവിടെ നിങ്ങൾ ആരെയും അക്രമിക്കുന്നില്ല നിങ്ങളെയും ആരും അക്രമിക്കുന്നില്ല നിങ്ങൾക്ക് അക്രമിക്കപ്പെടുന്നില്ല കാരണം നിങ്ങൾ കൊടുത്ത മുതൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ലോകപ്രശസ്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ ഇന്ന കുല്ലരിബൻ അലാ ഇന്ന കുല്ലരിബൻ ഫിൽ ഫിൽ ജാഹിലിയത്തി മൗദൂ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മുഴുവൻ പലിശയും ഇതോടുകൂടെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുകയാണ് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പലിശ സമ്പ്രദായം ഇതോടുകൂടെ ഇല്ലായ്മ ചെയ്യുകയാണ് ലക്കും റുഊസു അംവാലിക്കും നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് ലാ വലാ തുലമൂൻ അങ്ങനെയാകുമ്പോ ആരെയും അക്രമിക്കുന്നില്ല നിങ്ങൾ അക്രമിക്കപ്പെടുന്നുമില്ല ഔവലുരിബ അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു എന്താണ് ഈ പ്രഖ്യാപനത്തിൽ എന്ന് വെച്ചാൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് രഹസ്യമായി തെറ്റ് ചെയ്യുന്നവൻ അള്ളാഹുവിനോട് ആ തെറ്റ് അവസാനിപ്പിച്ച് ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാം തൗബ ചെയ്യാം ആ തെറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ തൗബയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ അവന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വിശ്വസ്തനായി തോന്നുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പണ്ഡിതനോട് അവൻ മുഷാവറ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് അവൻ പശ്ചാത്തപിക്കുക അത് തന്നെയാണ് രഹസ്യമായി തെറ്റു ചെയ്യുന്നവൻ ചെയ്യേണ്ട കാര്യം അള്ളാഹു സുബാനഹുവത്താല തെറ്റുകളെ തൊട്ട് വിട്ടുനിൽക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ പറ്റിപ്പോയ അബദ്ധങ്ങൾക്കൊക്കെ അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും മാപ്പ് നൽകട്ടെ അപ്പോ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പലിശ സമ്പ്രദായത്തെ ഞാനിതോടുകൂടെ വിലക്കുകയാണ് നിരോധിക്കുകയാണ് ഇന്നു മുതൽ ഇനി പലിശയില്ല പലിശയില്ല എന്ന് കേവല പ്രഖ്യാപനമല്ല രാഷ്ട്രീയക്കാരന്റെ പ്രഖ്യാപനമല്ല റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത് അവിടെ തന്നെ അതിന്റെ പ്രാവർത്തികമായ മാനവും തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അത് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കുകയാണ് എന്താണത് ആദ്യമായി ഞാൻ നിരോധിക്കുന്നത് വേണ്ടെന്ന് വെക്കുന്ന പലിശ റിബൽ അബ്ബാസിബിനി അബ്ദുൽ മുത്തലിബ് എന്റെ പിതൃവ്യനായ എന്റെ പിതൃവ്യനായ അബ്ബാസ് റലി അള്ളാഹു അൻഹുവിന്റെ പലിശ അദ്ദേഹത്തിന് കിട്ടാനുള്ള പലിശ ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് ആദ്യമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പരിഷ്കരണ പ്രവർത്തനം റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഇത്രയും വലിയ വിജയഗാഥ രചിച്ചത് എന്നതിനെക്കുറിച്ച് പരിചരിത്രം എഴുതാൻ പേനയെടുത്തവർ മുഴുവനും പറഞ്ഞത് ഇവിടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ വന്നിട്ടുണ്ട് ഒരുപാട് ഉദ്ധാരണ പ്രവർത്തനങ്ങളുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും അവരുടെ പ്രവർത്തനത്തിൽ വേണ്ടതുപോലെ വിജയം കൈവരിക്കാൻ സാധിച്ചില്ല നീണ്ട വർഷങ്ങൾ പ്രവർത്തന ഗോതയിലുണ്ടായിട്ട് പോലും അവരുടെ ആശയങ്ങൾ രോഗത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനും അത് സമർത്ഥിക്കാനും അവർക്ക് സാധിച്ചില്ല പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹ്രസ്വമായ കാലം കൊണ്ട് തങ്ങളുടെ ആശയം ലോകത്ത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം പ്രാസംഗികനായിരുന്നില്ല പ്രസംഗിക്കുന്ന കാര്യം ഒന്നാമതായി തന്റെ ജീവിതത്തിൽ നിന്ന് നടപ്പിൽ വരുത്തി തുടങ്ങുകയും പിന്നീട് തന്റെ കുടുംബത്തിൽ അത് ക്ലിയറായി നടപ്പിൽ വരുത്തുകയും തന്റെ സമൂഹത്തിലേക്ക് അത് പടർത്തിവിടുകയുമായിരുന്നു ഹബീബായ റസൂലുല്ലാഹി പലിശ വേണ്ടെന്ന് പറയാൻ വേണ്ടെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ കിട്ടാനുള്ള പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും സ്വന്തം ജീവിതത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് അത് വേണ്ടെന്ന് വെക്കാൻ ഒരാൾക്ക് പ്രഖ്യാപിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ റസൂലുല്ലാഹി സൊല്ലാഹു അലൈ വസല്ലമ തങ്ങള് ആദ്യം തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങി വേണ്ട എന്ന പ്രഖ്യാപനം അത് നടപ്പിൽ വരുത്തി തുടങ്ങുന്നത് ആദ്യമായി ഞാൻ വേണ്ടെന്നു വെക്കുന്ന പലിശ എന്റെ പിതൃവ്യനായ അബ്ബാസ് അള്ളാഹു അനുഹുവിന് കിട്ടാനുള്ള പലിശയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് പലിശ ഇനത്തിൽ ഇന്നു മുതൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല മൂലധനം മാത്രം കൊടുത്താൽ മതി എന്ന് ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹജ്ജത്തുൽ വദായിന്റെ ഈ ദീർഘമായ പ്രഭാഷണം റിപ്പോർട്ട് ചെയ്യുന്ന വാനായ ഇബിനു അബി ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാനായബിനു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിലും ഈ കാര്യം വിശദീകരിക്കുന്നു അപ്പോ ഒരാൾ ഹറാമായ രൂപത്തിൽ കുറെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രക്ഷക നടത്തിയിട്ടുണ്ട് പലിശയാണ് അതൊക്കെ മേടിച്ചത് ആരിൽ നിന്നാണോ ഈ പലിശയൊക്കെ എങ്കിൽ അവർക്കത് തിരിച്ചു കൊടുക്കണം അവൻ അവിടെ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ എവിടെയാണുള്ളതെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ അവന്റെ മുതൽ തിരിച്ചു കൊടുക്കണം ഫൈൻ ഐസമിൻ ഉജൂതിഹി അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ അന്വേഷിച്ചവൻ നിരാശനായാൽ ഫല്യതസദ്ദാലിക്കാൻഹു ആരിൽ നിന്നാണോ ഈ പലിശയൊക്കെ അവൻ മേടിച്ചതെങ്കിൽ അവൻ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കാതെ വന്നാൽ അവൻ ജീവിച്ചിരിപ്പില്ല എന്നിടത്തേക്ക് അവന്റെ അന്വേഷണം എത്തിത്തീർന്നാൽ അവന്റെ പേരിൽ ഇത് ദാനമായി കൊടുത്തിട്ട് അവന്റെ പേരിൽ ആരിൽ നിന്നാണോ അവൻ പലിശ വാങ്ങിയതെങ്കിൽ അവന്റെ പേരിൽ അവൻ ആ മുതലൊക്കെ ദാനമായി കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അക്രമപരമായി അവനിൽ ഒരാളിൽ നിന്ന് പിടിച്ചെടുത്തതാണെങ്കിൽ അപ്പോഴും ഫല്യഫൽ കദാലിക ഇതുപോലെ തന്നെയാണ് അവൻ ചെയ്യേണ്ടത് ആരെ ആക്രമിച്ചിട്ടാണോ അവൻ ഈ പണമൊക്കെ സമ്പാദിച്ചതെങ്കിൽ ആക്രമിക്കപ്പെട്ടവന് അവനത് തിരിച്ചു നൽകണം അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ അതൊക്കെ ദാനം ചെയ്തിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം فإن التبس عليه الأمر ولم يدري كم الحرام من الحلال مما بيده ഒരാൾക്ക് കണക്ക് നോക്കാൻ കണക്കാക്കി പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു തന്റെ സമ്പാദ്യത്തിൽ എത്ര ഹലാലുണ്ട് എത്ര ഹറാമുണ്ട് എന്ന് അയാൾക്കറിയില്ല അങ്ങനെ തിരിച്ചറിയാത്ത ഒരവസ്ഥ വന്നാൽ ആർക്കൊക്കെയാണ് അവൻ തിരിച്ചു കൊടുക്കാനുള്ളതെങ്കിൽ അവർക്ക് പരമാവധി തിരിച്ചു കൊടുത്തിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്നത് വരെ അവൻ കൊടുക്കണമെന്ന് അഥവാ ഒരാൾ പത്തു കോടി സമ്പാദിച്ചിട്ടുണ്ട് ആ പത്തു കോടിയിൽ കൃത്യമായി എത്രയാണ് അവൻ ഹറാമായത് സമ്പാദിച്ചത് അറിയില്ല അല്ലെങ്കിൽ അവന്റെ സമ്പാദ്യത്തിൽ എത്ര ഹറാമുണ്ട് എത്ര ഹലാലുണ്ട് എന്ന് അവന് കൃത്യതയില്ല എന്നാൽ ആരിൽ നിന്നൊക്കെയാണ് അവനിങ്ങനെ ആക്രമിച്ചിട്ട് അത് സമ്പാദിച്ചിട്ടുള്ളത് എങ്കിൽ ആ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അത് പരമാവധി തിരിച്ചു കൊടുത്തിട്ട് ഇനി അവരുടെ ഒരു അവകാശവും എന്റെ അടുക്കൽ ബാക്കിയില്ല എന്ന് അവന് മനസ്സിൽ ഉറപ്പ് കിട്ടുന്നത് വരെ കൊടുക്കണം അല്ല അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പേരിൽ അത് ദാനം ചെയ്യണം അപ്പോഴും അവരുടെ അവകാശങ്ങളൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട് ഇനി അവരുടേതായി ഒന്നും എന്റെ അടുക്കൽ അവശേഷിക്കുന്നില്ല എന്ന് നൂറ് ശതമാനം അവന് മനസ്സംതൃപ്തി വരുന്നതുവരെ അവൻ കൊടുക്കണമെന്ന് അവന്റെ അടുക്കൽ ഇപ്പൊ അവശേഷിക്കുന്നത് മുഴുവനും അവനു മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മറ്റുള്ളവരുടെ അവകാശത്തിൽ നിന്ന് ഒന്നും അതിൽ അവശേഷിക്കുന്നില്ല എന്ന് അവൻ ഉറപ്പുവരുന്നത് വരെ അവൻ ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുകയോ വേണം ഇനി ഒരാൾക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എത്രയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യതയും അവന് ലഭിക്കുന്നില്ല എന്നാൽ ഫൗബത്തുഹു അവനെങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് ഇമ്മ ഇലൽ വ ഇമ്മ ഇലാ മാഫീഹി സലാഹുൽ മുസ്ലിമീൻ وهو ما يستر العورة وهو من ستره من من سرته إلى ركبتيه وقوت يومه അവന്റെ കയ്യിൽ അവനെ നിസ്കരിക്കാൻ ഔറത്തു മറക്കാൻ ആവശ്യമായ ഒരു വസ്ത്രം നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കാൻ ആവശ്യമായ ഒരു വസ്ത്രം അന്നത്തെ ദിവസത്തിന് അവന് ആഹാരത്തിനും മാത്രം ബാക്കി വച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും ധർമ്മം ചെയ്യണം എത്രയാണ് അന്യന്റെ മുതൽ എന്റെ അടുക്കൽ ഉള്ളത് എന്നവന് ഉറപ്പു പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കണക്കും അവന്റെ അടുത്ത് കിട്ടുന്നില്ല എങ്കിൽ ഒന്നും അവന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അത്രയും അവൻ ഹറാമ് സമ്പാദിച്ചിട്ടുണ്ട് എത്രയാണ് എന്നതിനൊരു കൈയും കണക്കുമില്ല എന്നാൽ അവന്റെ മുതലും മുഴുവനും അവൻ കൊടുക്കണം എന്നിട്ട് അതിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കാൻ മാത്രം ആ ഔറത്തിന്റെ കണക്കും പറയുന്നു വലിയ ഒരു വസ്ത്രം വെക്കാൻ പാടില്ല മുട്ടുപൊക്കിളിന്റെ ഇടയിൽ പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് ആ ഉറത്ത് അവിടെ മറക്കാൻ മാത്രമുള്ള ഒരു തുണി അതോടൊപ്പം അന്നത്തെ ദിവസത്തിനുള്ള ആഹാരത്തിനും മാത്രം ബാക്കി വച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും ദാനം ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാൻ പറ്റൂലെങ്കിൽ ദാനം ചെയ്യണം അങ്ങനെയാണ് അതിന്റെ തൗബയെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ തഫ്സീറിൽ ഈ കാര്യം പറയുന്നുണ്ട് ഇപ്പൊ പി എം ചെയ്ത ആൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യുക എന്താണെന്ന് അറിയില്ല പിന്നെ എന്താണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യാം അപ്പൊ മൈസറ സമയം ഒരുപാടായി തോന്നുന്നു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് മൈസറ അങ്ങനെ നീ കടം കൊടുത്തയാൾക്ക് നിന്റെ കടം തിരിച്ചു തരാനുള്ള സാമ്പത്തികാവസ്ഥയില്ല അവൻ വലിയ ക്ഷീണത്തിലാണെങ്കിൽ അവന്റെ ക്ഷീണം സാമ്പത്തിക ക്ഷീണം മാറുന്നത് വരെ നീ അവന് താമസം ചെയ്തു കൊടുക്കണം നിന്റെ പണം തിരിച്ചു തരാൻ അവന് നീ സാവകാശം കൊടുക്കണം ൈഫാലൈക്കും അൻ തുഹ്മിലൂഹു ഇല വക്തിൽ യുസരി അവന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് നിങ്ങളുടെ പണം തിരിച്ചു തരാൻ സാധിക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ അവന് സാവകാശം കൊടുക്കണം റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ولا يحل دين رجل مسلم فيؤخره إلى إلا كان له بكل يوم صدقة പലിശ മുതലാണ് ആണ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമെന്നോ എനിക്കത് മനസ്സിലായില്ല ഞാനതാണ് വീണ്ടും എഴുതാൻ വേണ്ടി പറയാം പലിശ മുതലാണ് ആണ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമെന്ന് തിരിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ യഹല്ലു ദൈനു റജുലിൻ മുസ്ലിമിൻ ഫയുഅഖിറഹു ഇല്ലാ കാന ലഹു ബികുല്ലി യൗമിൻ സദഖ നിങ്ങൾ ഒരാൾക്ക് നിങ്ങൾ പലിശ കടം കൊടു പൈസ കടം കൊടുത്തു ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്തു എന്നിട്ട് നിങ്ങൾക്ക് കടം തിരിച്ചു കിട്ടേണ്ട അവധിക്ക് അയാൾക്ക് അത് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല അങ്ങനെ അയാൾ നിങ്ങളോട് അവധി നീട്ടി ചോദിച്ചാൽ നിങ്ങൾ ആ നീട്ടിക്കൊടുക്കുന്ന ഓരോ ഓരോ ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇല്ലാ കാനലഹൂബി കുല്യവുമിൻ സദക്ക ഓരോ ദിവസവും നിങ്ങൾ അത്രയും തുക സദക്ക ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഹബീബായ റസൂലുല്ലാഹി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കടം കൊടുത്തു അയാൾ നിങ്ങളോട് പറഞ്ഞ അവധിക്കത് തിരിച്ചു തരാൻ പറ്റിയില്ല ആ തിരിച്ചു തരാൻ പറഞ്ഞ അവധിക്ക് ശേഷവും നിങ്ങളയാൾക്ക് ഇങ്ങനെ അവധി നീട്ടിക്കൊടുത്താൽ ആ നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസവും അത്രയും തുക നിങ്ങൾ സദക്ക ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നോക്കൂ നിങ്ങൾ അപ്പൊ കടം കൊടുക്കുക നല്ലത് ഏയ് സദക്ക കൊടുക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് കടം കൊടുക്കൽ കാരണം സതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അയാളുടെ സാമ്പത്തികാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടൊന്നും ആയിക്കൊള്ളുന്നില്ല കൊടുക്കുന്നത് പക്ഷേ കടം കൊടുക്കുമ്പോൾ അയാൾ ബുദ്ധിമുട്ടിയിട്ടാണ് എന്ന് ഉറപ്പാ അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളയാളാണ് കടം ചോദിക്കുക ഇനി നിങ്ങൾ അയാൾക്ക് അവധി പറഞ്ഞ ദിവസത്തിന് തരാൻ പറ്റിയില്ല എന്നിട്ടും നിങ്ങൾ ആ ഓരോ ദിവസവും ഇങ്ങനെ അവധി നീട്ടിക്കൊടുത്താൽ നിങ്ങൾ എത്രയാണോ അയാൾക്ക് കടം കൊടുത്തിട്ടുള്ളത് അത്രയും തുക നിങ്ങൾ ആ നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസവും സതക്ക ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനോ കൊടുത്ത കടവും തിരിച്ചു കിട്ടും അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ സതക്ക ചെയ്യാതെ ചെയ്തതിന്റെ കൂലി ഇങ്ങനെ കിട്ടുകയാണ് എന്താ നിങ്ങൾ ചെയ്തത് തരാൻ നിങ്ങൾ ഒരാഴ്ചയും കൂടെ നീട്ടിക്കൊടുത്തു അപ്പോൾ ഓരോ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓരോ ലക്ഷം രൂപ നിങ്ങൾ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കഴിയുമ്പോഴോ നിങ്ങൾ കൊടുത്ത ഒരു ലക്ഷം നിങ്ങൾക്ക് തന്നെ തിരിച്ചും കിട്ടും അതുകൊണ്ട് അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് വളരെയേറെ ലാഭകരമായ പ്രതിഫലമുള്ള കാര്യമാകുന്നെന്ന് ഹബീബായ റസൂലുല്ലാഹി അന്നബി ഉമാമത്ത അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു അബൂ ഉമാമാദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവർ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ സർറഹു അയ്യുദില്ലഹുല്ലാഹു യൗമലാ ദില്ല ഇല്ലാ ദില്ലഹു ഫൽ യുയസ്സിർ അലാ മുഅസിരിൻ ഔ ലിയദഅ അൻഹു അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ നിങ്ങൾക്ക് തണൽ വിരിച്ചു തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വച്ചിട്ട് സൂര്യൻ തലക്കു മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആളുകളൊക്കെ വിയർപ്പിന്റെ കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആ ആപൽ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ തണൽ കിട്ടുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ഒരേ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് കടം തരാനുള്ളയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ആ കടം നിങ്ങൾ പരിപൂർണമായും അവന് വിട്ടുകൊടുക്കുക ഇനി ആ കടം നീ തരണ്ട അത് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറയാ എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ കോടതിയിൽ മഷറ വൻസഭയിൽ അവൻ നിങ്ങൾക്ക് നിഴൽ വിരിച്ചു തരുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം അവിടെ നിങ്ങൾക്ക് ചൂടനുഭവിക്കേണ്ടി വരില്ല അവിടെ അള്ളാഹു താല നിങ്ങൾക്ക് പ്രത്യേകമായ തണൽ വിരിച്ചു തരും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം ഒന്നുകിൽ അയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്ക് തരാനുള്ളത് നിങ്ങൾ കുറച്ചു കൊടുക്കുക ആയിരം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് തന്നാ മതി അല്ലെങ്കിലോ എന്നൊരു തരണ്ട നീ അത് തരണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഷിന്റെ നിഴൽ കിട്ടുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കടം വാങ്ങിയവന് അത് ഇളവ് ചെയ്തു കൊടുക്കുക പലിശ എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ വീണ്ടും കടബാധ്യത ഉണ്ടാക്കലാണ് അതവനെ ആക്രമിക്കലാണ് ഇളവ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാകുന്നു ആയതുകൊണ്ട് നിന്റെ സഹജീവിക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് നിന്റെ അടുക്കൽ നിന്നുണ്ടാകേണ്ടത് ഒരിക്കലും അവനെ ഉപദ്രവിക്കുന്ന കാര്യം നിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല അവനെ ഉപദ്രവിക്കലാണ് പലിശയിലൂടെ നീ ചെയ്യുന്നത് ആയതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ കിട്ടാനുള്ള പലിശ മുഴുവനും നിങ്ങൾ വേണ്ടെന്ന് വെക്കണേ മറ്റൊരു ഹദീസ് ഹുദൈഫ റതി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഇബിന് കസീർ തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ അത് വിശദീകരിക്കുന്നു എന്താണത് ഉത്തിയല്ലാഹു ബി അബുദിമ്മിൻ അബീദിഹി യൗമൽ ഖിയാമ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടും താല ആ അടിമയോട് ചോദിക്കും മാതാ അമിൽ തലീഫി ഫിദ്ദുന്യ നീ ദുന്യാവിൽ വെച്ചിട്ട് എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് കാലായാള് പറയും അമിൽ തുലക്കയാ റബ്ബി മിസ്കാല ദർറത്തിൻ ഫിദ്ദുന്യ നല്ലോണം ശ്രദ്ധിക്കണം മാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രബലമായ ഹദീസാണ് ഒരു അടിമയെ ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കും മാതാ അമിൽ തലീഫി ദുന്യ ദുന്യാവിൽ വെച്ച് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഫക്കാല അയാൾ അള്ളാഹുവിനോട് മറുപടി പറയും മാ അമിൽ തുലക്കയാ റബ്ബ് അള്ളാഹുവേ നിനക്ക് എന്റെ രക്ഷിതാവേ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല മിസ്കാല ദർവത്തിൻ ഫിദ്ദുന്യ അർജൂക ബിഹാ നിന്റെ രക്ഷ ആഗ്രഹിക്കപ്പെടാവുന്ന രീതിയിൽ നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരണുവിൻ തൂക്കം നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല കാലഹാസലാസമറാത്ത് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെടും കാലൽ അബുദു അള്ളാഹുത്താല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ചോദിക്കുമ്പോഴും കാലൽ അബുദു ഇന്ത ആഹ്രിഹ അവസാനത്തെ തവണ ഈ അടിമ അള്ളാഹുവിനോട് മറുപടി പറയുമ്പോ ആ അടിമ പറയും ഇങ്ങനെ പറയും എന്താ പറയാ യാ റബ്ബ് മൂന്ന് പ്രാവശ്യവും അയാൾ പറയും റബ്ബേ നിന്റെ പ്രതി നന്മ നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഒരു നന്മയും ഒരണുവിൻ തൂക്കം നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ മൂന്നാമത്തെ തവണ വീണ്ടും അള്ളാഹുത്താല അവസാന തവണ വീണ്ടും അള്ളാഹുത്താല ചോദിക്കുകയാണ് എന്താണ് നീ എന്റെ അടുക്കൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാവുന്ന സൽക്കർമ്മങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ അവസാനം ആ മനുഷ്യൻ പറയും റബ്ബേ നീ എനിക്ക് കുറെ മുതൽ തന്നിട്ടുണ്ടായിരുന്നു ദുന്യാവിൽ എനിക്ക് നീ നിന്റെ ഔദാര്യത്തിൽ നിന്നൊരുപാട് തന്നിട്ടുണ്ടായിരുന്നു വകുന്തുറജുലൻ ഉപായ ഉന്നാസ ഞാൻ ജനങ്ങളോട് കച്ചവടം നടത്തുന്നയാളായിരുന്നു അൽ ജവാസ് ഞാൻ പല ആളുകൾക്കും ഇങ്ങനെ ഇടപാടിൽ കിട്ടാനുള്ള സംഖ്യ വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു ഫകുന്തു ഐസറു അലൽ മൂസിരി ഫകുന്തു അലൽ മൂസിരി ഞാൻ പ്രയാസമുള്ള ആളുകൾക്കൊക്കെ കിട്ടാനുള്ള പൈസ വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൽ ഇളവ് നൽകാറുണ്ടായിരുന്നു പ്രയാസം അനുഭവിക്കുന്നവന് ഞാൻ അവധി നീട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു പാല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹുദൈഫ തങ്ങൾ പറയുകയാണ് റസൂലുല്ലാഹി അലൈഹി അലൈവല്ലമ തങ്ങൾ പറഞ്ഞു ഫയഖൂലുല്ലാഹു അസ്സ വജല്ല അപ്പൊ അയാളോട് അള്ളാഹു താല മറുപടിയായിട്ട് പറയും അന അഹക്കുമൻ യുയസ്സിറു ഉദ്ഖുലിൽ ജന്ന നീ അങ്ങനെ ഇളവ് ചെയ്തു കൊടുക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെക്കാൾ അളവ് ചെയ്തു കൊടുക്കാൻ കൂടുതൽ ബാധ്യത എനിക്കാണ് ആയതുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് ഒരു നന്മയുടെ തരി പോലും ചെയ്തിട്ടില്ലാത്ത ഒരണുവിൻ തൂക്കം പോലും നന്മ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യനോട് അള്ളാഹുത്താല അവന്റെ അനുഗ്രഹത്തിന്റെ സങ്കേതമായ സ്വർഗത്തിലേക്ക് ഒന്നുമില്ലാതെ കടന്നിരിക്കാൻ പറയുമെന്ന് ഹബീബായ റസൂലുല്ലാഹി ആയതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരാൾക്ക് കടം കൊടുക്കാൻ കടപ്പൈസ കിട്ടാനുണ്ടെങ്കിൽ അയാൾക്ക് ഇളവ് ചെയ്തു കൊടുത്താലുള്ള പ്രതിഫലമാണ് ഇതൊക്കെ പലിശയെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ് പലിശ ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കില്ല അതിന്റെ ചെറുതും വലുതുമൊന്നും ചെറുതിന്റെ ശിക്ഷയാണ് പറഞ്ഞത് ഏറ്റവും ചെറിയ പലിശയിൽ നിന്ന് ഏറ്റവും നിസ്സാരമായ പലിശ എന്ന് പറഞ്ഞാൽ അത് തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് മഹാദല്ലാഹ് അതുകൊണ്ട് ഞാൻ എന്നെ ഉപദേശിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ അയാൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായാൽ അയാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അവധി നീട്ടിക്കൊടുക്കുക അല്ല നിങ്ങൾക്ക് അല്പമൊക്കെ അയാൾക്ക് ഇളവ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അഥവാ നിങ്ങൾ നിങ്ങൾ ആയിരം കൊടുത്തിട്ട് അയാളെ കൊണ്ടത് തരാൻ സാധിക്കില്ല എന്ന് വരുമ്പോ നിങ്ങൾ ആയിരം വേണ്ട നീ ഒരു എണ്ണൂറ് തിരിച്ചു തന്നാ മതി അതും ഒന്നിച്ചു വേണ്ട ഗഡുക്കളായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ആശ്വാസം കൊടുത്താൽ അത് അള്ളാഹുത്താല അറിഷിന്റെ നിഴൽ തരാൻ കാരണമാണെന്ന് ഒരു ഹദീത്ത് മറ്റൊരു ഹദീത്തിൽ നമ്മൾ മറ്റൊരു നന്മ പോലും ചെയ്തിട്ടില്ലെങ്കിലും അതു കാരണമായി സ്വർഗപ്രവേശം ലഭിക്കാൻ അതുമാത്രം മതിയാകുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അമീർ സാഹിബ് പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുവത്താല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിനെ തൊട്ട് അള്ളാഹുത്താല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു അവന്റെ ഹിന കൊണ്ട് നമ്മളെയൊക്കെ ഐശ്വര്യവാന്മാരാക്കട്ടെ ഇതിന്റെ അവസാനമായി അള്ളാഹു സുബാനഹുവത്താല ഓർമ്മിപ്പിക്കുന്നത് വത്തക്കു യൗമൻ തുർജഊന ഫീഹി യൗമൻ തുർജഊന ഫീഹി അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അതൊരുപാട് വലിയ അർത്ഥങ്ങൾ അടങ്ങിയതാണ് ഇൻഷാ അള്ളാഹ് അതിന്റെ ആശയം ചെറിയ രൂപത്തിൽ അതിന്റെ വിശദാംശം മാത്രം അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യും സമയം വളരെ വൈകിയിട്ടുണ്ട് അതിക്രമിച്ചിട്ടുണ്ട് നാളെ ഡ്യൂട്ടിയുള്ള ദിവസമാണ് പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സുമത്തുവഫ കുല്ലു മാ കസബത് പിന്നെ ഓരോ വ്യക്തികൾക്കും അള്ളാഹു സുബാനഹുവത്താല അതിന്റെ പ്രതിഫല പ്രവർത്തനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ് പരിപൂർണമായി നൽകുന്നതാണ് വഹും ലായുലമൂൻ ഒരു നിലക്കും അവർ അക്രമിക്കപ്പെടില്ല പരിപൂർണമായ പ്രതിഫലം അവർക്ക് കൊടുക്കുന്നതാണ് ഐ യൗമൻ സതുർജഊന ഫീഹി ഇലാ റബ്ബിക്കും തുമ്മ തുവഫ നഫ്സിൻ ലാ തുൽമൂൻ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് ഓരോരുത്തരും മരിച്ചു പോകുന്ന ദിവസമുണ്ട് എന്നിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാജരാക്കും ആ ഹാജരാക്കുന്ന ദിവസത്തിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത സർവമാന നന്മകളുടെയും പ്രതിഫലം ഒരണുവിൻ തൂക്കം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ അള്ളാഹുത്താല തിരിച്ചു തരുന്ന ദിവസമുണ്ട് ഒരു അണുവിൻ തൂക്കം പോലും നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹുത്താല നിങ്ങളെ ആരെയും അക്രമിക്കില്ല വഹും ലായുലമൂൻ അവർ ആരും അക്രമിക്കപ്പെടില്ലെന്ന് അള്ളാഹു സുബാനഹൂവത്താല ഓർമ്മപ്പെടുത്തുകയാണ് വക്കത് ഹുത്തിമത്ത് ഹാദിഹില്ലായാത്തുൽ കരീമ പലിശയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഈ ഗൗരവമേറിയ ആയത്തുകളെ അള്ളാഹുത്താല അവസാനിപ്പിക്കുന്നത് ഈ ആയത്തുകൊണ്ടാണ് വളരെയേറെ അർത്ഥസമ്പന്നമായ ആയത്താണിത് ഇതാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏറ്റവും അവസാനമായി തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് സൂറത്തുൽ ബക്കറയിലുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ഈ ആയത്ത് ഇതാണ് അവസാനമായി അവതരിപ്പിക്കപ്പെട്ട അവസാനമായി വിശുദ്ധ ഖുർആാനിൽ നിന്നിറങ്ങിയ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താല മനുഷ്യന്റെ മടക്ക ദിവസത്തെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ കഴിയുന്നത്ര നന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കാതെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യൗമൻ തുർജഊന ഫീഹി ഇവിടെ മനുഷ്യന് മൂന്ന് അവസ്ഥയുണ്ട് ആ മൂന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിലിരിക്കുന്ന അവസ്ഥ لا يملكون نفعهم ولا ضرهم ബലിൽ മുത്തസ്വരിഫു ഫീഹിം ലൈസ ഇല്ലല്ലാഹ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുക എന്നാ പറഞ്ഞത് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുക ഒരാൾ മടങ്ങുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് അയാൾ ആദ്യം വന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പോന്നതാകണം എങ്ങനെയാണ് നമ്മളൊക്കെ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പോന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അഥവാ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളാഹു മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് തന്നുകൊണ്ടിരുന്നത് മറ്റൊരു സൃഷ്ടിയുടെയും മറ്റൊരു സൃഷ്ടിയുടെയും ഇടയാളത്വമില്ലാതെ അള്ളാഹുത്താല നേരിട്ട് നമ്മളെ നിയന്ത്രിക്കുകയായിരുന്നു അഥവാ നേരിട്ട് നമുക്ക് അള്ളാഹുത്താല മാതാവിന്റെ ഗർഭാശയത്തിൽ ആവശ്യമായത് മുഴുവനും തന്നുകൊണ്ടിരുന്നു അതാണ് ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൗനുഹു ബാദൽ ബുറൂസി അലാ ബുത്തൂനി ഉമ്മഹാത്തിഹിം അൻ ബുത്തൂനി ഉമ്മഹാത്തിഹിം وهناك يكون المتكفل بصلاح أحوالهم في أول الأمر الأبوين ثم بعد ذلك يتصرف بعضهم في البعض في حكم الظاهر പിന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു അതിന്റെ ആദ്യ നാളുകളിലൊക്കെ അവന്റെ മാതാപിതാക്കൾ ആവശ്യമായ സഹായങ്ങൾ അവന് ചെയ്തു കൊടുത്തു മാതാപിതാക്കൾ അവനെ പരിഗണി പരിചരിച്ചു കൊണ്ടിരുന്നു പിന്നീട് അവൻ സ്വയം പര്യാപ്തത നേടിയപ്പോൾ അവന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് അവൻ നോക്കാൻ തുടങ്ങി ഇത് അവന്റെ രണ്ടാമത്തെ അവസ്ഥയാണ് ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബാദൽ മൗത്തി മരണശേഷമുള്ള അവസ്ഥയാണ് വഹുനാക്ക ലായകൂനുൽ മുത്തസരിഫു ഫീഹിം ലാഹിറം ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ് അവിടെയും ആദ്യത്തെ അവസ്ഥ പോലെ അള്ളാഹുവുമായിട്ട് പിന്നെ അവൻ നേരിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മറ്റു സൃഷ്ടികൾ ഇടപെടുന്നില്ല മറ്റു സൃഷ്ടികൾ ഇടപെടുന്നില്ല മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളാഹുത്താല അവനെ നേരിട്ട് നിയന്ത്രിച്ചതുപോലെ മരണശേഷവും അള്ളാഹുവും അവനും നേരിട്ടാവുകയാണ് അതുകൊണ്ട് ആദ്യത്തെ അവസ്ഥ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് ഇനിയും നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസമുണ്ട് അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ ആ ദിവസത്തിൽ നിങ്ങൾക്ക് നൽ നിങ്ങൾക്ക് നൽകാനുള്ളത് കൃത്യമായിട്ട് താല നൽകും ആ നൽകുന്നത് നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയെ ചോദിച്ചു വാങ്ങുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുത്താല നിങ്ങളോട് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്കെതിരെ ആയുധം ഊരി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് അഥവാ നിങ്ങൾ പലിശയുമായി അത്തരത്തിലുള്ള ദുഷ്ചെയ്തികളുമായി ഇടപെടരുതെന്നാണ് അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം അതിന് നിങ്ങൾ തയ്യാറെടുക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എങ്ങനെയാണത് എന്തമാ തക്കൂനോലാ ജിസ്രി ജഹന്നമ നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കുമ്പോ ഫതംലുറു ഐമനമിങ്ക മിങ്ക നിന്റെ വലതുഭാഗത്തേക്ക് നീ നോക്കും ഫലാ കദ്ദം കദ്ദംത നീ എന്താണ് ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചത് എങ്കിൽ അതുമാത്രമേ നിനക്ക് കാണാൻ പറ്റൂ വ തന്തുറു മിങ്ക നിന്റെ ഇടതുഭാഗത്തേക്ക് നീ നോക്കും അപ്പോഴും നീ ഭൂമിയിൽ വെച്ച് ചെയ്ത തിന്മകൾ മാത്രമാണ് നിനക്ക് കാണാനുണ്ടാവുക നിന്റെ മുന്നിലേക്ക് നീ നോക്കും അവിടെ നരകമല്ലാതെ മറ്റൊന്നും നിനക്ക് കാണാൻ സാധിക്കില്ല നിന്റെ വലതുഭാഗത്ത് നീ ചെയ്ത നന്മകൾ കാണാം ഇടതുഭാഗത്ത് നീ ചെയ്ത തിന്മകളും കാണാം നീ മുൻഭാഗത്തേക്ക് നോക്കിയാൽ ഫലാത്തറ ഇല്ലന്നാർ നരകമല്ല അല്ലാതെ മറ്റൊന്നും നിനക്ക് കാണാൻ സാധിക്കില്ല മലിക്കിൽ നീ രാജാതിരാജനായ സർവാധികാരിയായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അല്ലതീ നിന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും മുഴുവനും അറിയുന്ന റബ്ബിന്റെ മുമ്പിലാണ് നിന്റെ നൃത്തം ഫമാദാ റബ്ബിക യൗമൽ ഖിയാമ ആ നിന്റെ നാഥനോട് എന്താണ് നീ പറയുക ആ ദിവസത്തിൽ ഇൻസഅലക കൈഫ ഹറാമി മിൻ ഗൈരിഹി പലിശയും മറ്റുമായ ഹറാം തിന്നാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു എന്ന് നിന്റെ റബ്ബ് നിന്നോട് ആ അവസ്ഥയിൽ ചോദിച്ചാൽ അതിന് എന്താണ് നീ മറുപടി പറയുക എന്ന് നീ ആലോചിക്കണം അതാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണേ ചിന്തിക്കണേ അള്ളാഹുവിനെ തൊട്ട് നീ ലജ്ജിക്കണേ ഫദാഇറത്തുൽ ഹലാലി തക്ഫീക അയ്യുഹൽ മുഅ്മിൻ അതുകൊണ്ട് സത്യവിശ്വാസി അള്ളാഹുത്താല ഹലാലാക്കി തന്ന ആ ഒരു വൃത്തമുണ്ട് അത് തന്നെ നിനക്ക് മതി ആ വൃത്തത്തിന്റെ പുറത്തേക്ക് നീ പോകരുത് ഒലാ തൻസ അന്നഹൂമ എത്രയാണോ ഹലാല് നിനക്കല്ല തന്നത് അത് കുറച്ചാണെങ്കിൽ കുറച്ച് അല്ല കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അതെങ്ങനെയായാലും അള്ളാഹുത്താല അതിൽ ഒരു യുക്തി കരുതിയിട്ടുണ്ട് അള്ളാഹുത്താല ചെയ്തതൊക്കെ യുക്തിപൂർവമായിട്ട് മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ യുക്തിക്ക് ചോ നിരക്കാത്ത അള്ളാഹുവിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യുക്തിയെ അംഗീകരിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനം അഥവാ അള്ളാഹുതാല നിനക്ക് വരച്ചു തന്ന ഹലാലിന്റെ വൃത്തത്തിന്റെ പുറത്തു പോകുന്ന പണി നീ ചെയ്തേക്കല്ലേ അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നത് വത്തക്കൂ يوما ترجعون فيه إلى الله ثم توفى كل نفس بما كسبت وهم لا يظلمون അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനഹുവത്താല നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ ഒരുപാട് സമയം ഞാനിവിടെ അധിക പ്രസംഗം നടത്തിയെന്നാ തോന്നുന്നത് ഏതായാലും പറഞ്ഞത് നല്ല കാര്യമാണ് പറയുന്ന ആള് മോശാണെങ്കിലും പറഞ്ഞത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഒന്നുറിയിലൽ മക്കാലി ലാമൻ കാല എന്നാണ് മഹാനായ അലിയുൻ കിറമുല്ലാഹു വജോവു തങ്ങൾ പറഞ്ഞത് ഇലൽ മക്കാലി ലാമൻ കാല പറഞ്ഞ കാര്യം എന്താണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി പറഞ്ഞവനെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുവത്താല നാം പറഞ്ഞ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതിനുള്ള മാനസികമായ ഒരു പരിവർത്തനം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ റബുലിസത്ത് എനിക്ക് പുറത്തു തരട്ടെ അത് എൻ്റെ ഭാഗത്ത് നിന്നാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ പറഞ്ഞത് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണ് അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധമാണ് പവിത്രമാണ് സമ്പൂർണമാണ് സമ്പന്നമാണ് അതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ അത് വിലയിരുത്തുക എന്നിട്ട് അള്ളാഹു അവസാനമായി പറഞ്ഞ ഒത്തക്കൂ യൗമൻ തുർജഊന ഫീഹി അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടുന്ന ദിവസം ആ ദിവസത്തെ ഭയപ്പാടോടുകൂടി ഓർത്തുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കാൻ എല്ലാവരും തയ്യാറെടുപ്പ് നടത്തുക ഈ റമദാൻ നമുക്കതിന് പ്രേരകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു വാഹൃദാവാന അനിൽഹമുല്ലാഹി റബ്ബില്ലാലമീൻ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ വിനീതനായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി താല വബർക്കാത്തു